പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് കുട്ടികളോട് ശ്രീകൃഷ്ണന് പതിനാറായിരത്തെട്ട് ഭാര്യമാര് എങ്ങനെയാ വരുന്നത് പല കുട്ടികളും വീട്ടിൽ വന്ന് അമ്മയോട് ചോദിക്കും ശ്രീകൃഷ്ണന് പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടെന്ന് എന്നെ പഠിപ്പിച്ച സിസ്റ്റർ കന്യാശ്രീ പറഞ്ഞു അപ്പൊ എന്താ ഞാൻ പറയേണ്ട ഉത്തരം അപ്പൊ കന്യാശ്രീ തന്നെയാണോ പറഞ്ഞത് അയ്യോ യാതൊരു സംശയമില്ല കന്യാശ്രീ തന്നെയാ പറഞ്ഞത് അപ്പൊ പിന്നെ മോനൊരു കാര്യം ചെയ്യ ആ കന്യാശ്രീയോട് ഒരു ഒരു ഉജ്ജ്വലമായിട്ട് കഥ പറഞ്ഞു കൊടുക്ക അദ്ദേഹം ശ്രീകൃഷ്ണൻ നരകാസുരൻ എന്ന ഇപ്പൊ നമ്മളെ ഭരിക്കുന്നവരെ പോലെ ഒരു പാർട്ടി അവിടെ ഉണ്ട് നോർത്ത് ഇന്ത്യയില് അയാളുടെ അയാളുടെ കാരാഗ്രഹത്തില് അനവധി സ്ത്രീകള് അദ്ദേഹം അടച്ചിരുന്നു അവരെ നരകാസുരനെ വധിച്ച് ശ്രീകൃഷ്ണൻ വിമുക്തയാക്കി പുറത്തേക്ക് വിട്ടു പുറത്തേക്ക് വിട്ടു കഴിഞ്ഞപ്പോഴാണ് ശ്രീകൃഷ്ണൻ അനുഭവിച്ചത് മാ ഓസേത്തുങ് അനുഭവിച്ച മാതിരി തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതില് മാവോസേത്തുങ് അധികാരമേറ്റെടുത്ത് ചൈനയിലെ ജയിലുകളിലുള്ള സർവ സ്ത്രീകളെയും മോചിപ്പിച്ചു മാവോ സേത്തുങ് ആദ്യം ചെയ്തതാ അവരെല്ലാം മാവോ സേത്തുങ്ങിനെ ജയ് ജയ് വിളിച്ച് ഇവിടുത്തെ ആൾക്കാരെ പോലെ ഒന്നുമല്ല കുറെ കൂടി ആത്മാർത്ഥതയുണ്ട് അങ്ങനെ ജയ് ജയ് വിളിച്ച് അവനവന്റെ വീട്ടിലേക്കും നാട്ടിലേക്കും ഭർത്താക്കന്മാരുടെയും അച്ഛന്റെ അടുത്തേക്ക് പോയപ്പോ ആരും ഇവരെ സ്വീകരിച്ചില്ല അവരെല്ലാ എല്ലാ ഭർത്താവും പറഞ്ഞു ഇത്രയും കാലം ജയിലിൽ കിടന്ന നിന്നെ എനിക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല അച്ഛനമ്മമാര് പറഞ്ഞു നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഈ വീട്ടിലുള്ളവർക്ക് ജീവിക്കാൻ സാധ്യമല്ല മകള് ജയിലിൽ കിടന്നവളല്ലേ എന്ന് പറയും ഇവരെല്ലാവരും മാവോ സേത്തുങ്ങിന്റെ അടുത്ത് തിരിച്ചു വന്ന് പറഞ്ഞു ഞങ്ങളെ ജയിലിൽ അടയ്ക്കണം കാരണം ഞങ്ങൾക്ക് സോഷ്യൽ അക്സെപ്റ്റൻസ് ഇല്ല അപ്പൊ മാവോ സേത്തുങ് ചെയ്തു നാഷണൽ വിമൻ സ്റ്റാറ്റസ് കൊടുത്തു എല്ലാ സ്ത്രീകൾക്കും സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവർ നാഷണൽ ദേശീയ വനിതകളായിട്ട് പ്രഖ്യാപിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നവർക്ക് ten percent sale tax ten percent income tax reduction കൊടുത്തു അവരെ വിവാഹം കഴിക്കുന്നവർക്ക് ജോലിയിൽ റിസർവേഷൻ കൊടുത്തു വളരെ പെട്ടെന്ന് അവർ സമൂഹത്തിൽ അംഗീകാരമുള്ളവരായി തീർന്നു ഈ നരകാസുരന്റെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നവരെ വീട്ടിൽ സ്വീകരിക്കാതെ വന്നപ്പോൾ അവർ ശ്രീകൃഷ്ണന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങളെ വീട്ടിൽ സ്വീകരിക്കുന്നില്ല എന്താ ചെയ്യേണ്ടത് അപ്പ ശ്രീകൃഷ്ണൻ മാവോ സേത്തുങ് അടുത്ത കാലത്താ ചെയ്തിട്ട് ശ്രീകൃഷ്ണന് മുമ്പ് ജീവിച്ചിരുന്ന ആളല്ല മാവോ സേത്തുങ് ഇവിടെ ചിലർ അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് അത് തെറ്റാ ആഘോഷത്തിന് കുറച്ചു കാലം മുമ്പ് ജീവിച്ചെന്നുള്ള ശ്രീകൃഷ്ണൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങൾക്ക് രാജപത്നിയുടെ സ്റ്റാറ്റസ് ആണുള്ളത് രാജപത്നിമാരുടെ സ്റ്റാറ്റസ് ഉണ്ട് അത് കേട്ടപ്പോൾ സമൂഹം അവരെ അംഗീകരിക്കാൻ തുടങ്ങി ഇൻസ്റ്റന്റേനിയസ്ലി അംഗീകാരം കിട്ടി അതല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാൻ ആ കന്യാസ്ത്രീയോട് പറയുക ഒരു പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടായിട്ട് ഒരു ഭാര്യ ഉണ്ടായിട്ട് തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരാൻ എന്തൊക്കെ പറയണമെന്നറിയാമോ എനിക്ക് ഇപ്പൊ പതിനാറായിരത്തെട്ട് ഉണ്ടെങ്കിൽ എവിടേക്കെങ്കിലും പോകാൻ ഈ ജന്മത്ത് പറ്റുമോ ഈ ജന്മത്തല്ല അടുത്ത പതിനാറായിരത്തെട്ട് ജന്മത്തും പറ്റില്ല ഉറപ്പാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രീകൃഷ്ണന്റെ സോഷ്യൽ റിഫോർമറാണ് ആ പ്രവർത്തനം ശ്രീകൃഷ്ണന്റെ ജീവിതം എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും സമൂഹത്തിലെ അധർമ്മത്തിനെതിരെ അന്യായത്തിനെതിരെ അതേ ശ്രീകൃഷ്ണൻ ഒരു കാര്യവും കൂടി ഓർക്കണം പലപ്പോഴും സാറാ തോമസ് പറയാറുണ്ട് ഭഗവത്ഗീതയില് ദളിതന്റെ മാംസം വേവിക്കുന്ന ആ വാസനയുണ്ട് എന്ന് ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ഉറക്ക പറഞ്ഞു ഈ ഭഗവത്ഗീത പറഞ്ഞതാര കണ്ണു കാണാൻ പറ്റാത്ത ധൃതരാഷ്ട്രരോട് സംജയൻ സർവതിനെയും ജയിച്ച സഞ്ജയൻ എന്ന വ്യക്തി വേദവ്യാസൻ എന്ന മുക്കുവ വംശത്തിൽ ജനിച്ച വ്യക്തി കൊടുത്ത ആന്റിനയിലൂടെ ക്ഷത്രിയനായ അർജുനന് ഒ ബി ആയ ശ്രീകൃഷ്ണൻ കൊടുത്ത ഉപദേശമാണ് ഭഗവത്ഗീത ഇതിലെവിടെയാ ബ്രാഹ്മണ മേധാവിത്വം വരുന്നത് ഒ ബി ആയ ശ്രീകൃഷ്ണന്റെ വരി മഹാഭാരതത്തിൽ ചേർത്തത് ധീവരസഭയുടെ പ്രസിഡന്റായ വേദവ്യാസനാണ് എത്ര ഗംഭീരമായിട്ടുള്ള അലൈൻമെന്റ് ഇവിടെ ഇവിടെ ഏതെങ്കിലും പൂണൂലിട്ട പാർട്ടി ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ടോ സാറാമ തോമസ് എന്തുദ്ദേശിച്ചാ ഇത് പറയുന്നത് എന്തെങ്കിലും പറയുമ്പോ മൈക്കിലൂടെ എല്ലാവരും പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ് ദേശീയ ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ് അസംബന്ധം വിളിച്ചു പറയരുത് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ വളരെ എളുപ്പമാണ് ഇപ്പുറത്ത് നാൽപ്പത്തി ഒമ്പത് അപ്പുറത്ത് നാൽപ്പത്തി ഒമ്പത് പാപം തീരാൻ നടുക്ക് പൂജ്യം ഒന്ന് ഇതാണ് എൻ്റെ ഫോൺ നമ്പർ ആ ഫോൺ നമ്പർ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് ഏത് പ്രശ്നവും ഞാൻ പരിഹരിക്കാം മൂന്ന് ലക്ഷം രൂപയുടെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട് ഏത് പാതിരാത്രിക്ക് നിങ്ങൾ വിളിച്ചാലും ഏത് പുസ്തകത്തിൽ ആ വിഷയമുള്ളതെന്ന് ഈശ്വരാനുഗ്രഹം കൊണ്ട് കുറച്ച് ഓർമ്മയുണ്ട് ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് പുസ്തകം നോക്കേണ്ടി വരും അപ്പൊ ഞാൻ പറയാം വല്ലതുമൊക്കെ വിളിച്ചു പറഞ്ഞ് വർക്കലയിൽ സന്യാസിമാർ അപ്പടി ആഹാരശുദ്ധി ഇല്ലാത്തവരാന്ന് പറയുന്നതിന് മുൻപ് ഒന്ന് വിളിച്ചു ചോദിക്കുക എന്ത് കുഴപ്പം അവർക്കുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം റെഡിമെയ്ഡ് എന്റെ കയ്യിലുണ്ട് ആ രീതിയിൽ ഏത് കാര്യം പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാതെ ഭഗവത്ഗീതയെ എല്ലാം അവഹേളിക്കുന്നവര് ഒന്നുകൂടി നോക്കണം എട്ട് പോയിന്റ് ശ്രീകൃഷ്ണൻ അവസാനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ശരീരശുദ്ധിയെക്കുറിച്ച് കർത്താവിന്റെ പ്രത്യേകത കർത്താവ് എന്ന് വെച്ചാൽ മോളത്തെ കർത്താവല്ല നമ്മുടെ കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ കർത്താവിന്റെ ഓരോ മനുഷ്യരും മൂന്ന് തരത്തിലുണ്ട് സത്വഗുണപ്രധാനമായ മനുഷ്യര് രജോ ഗുണപ്രധാനമുള്ള മനുഷ്യര് തമോ ഗുണപ്രധാനമായ മനുഷ്യര് ഭഗവത്ഗീത നിത്യജീവിതത്തിൽ എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ ആദ്യം അവനവനെ നോക്കുക എനിക്ക് സത്വഗുണമാണോ രജോ ഗുണമാണോ തമോ ഗുണമാണോ എൻ്റെ ശരീരത്തിലുള്ളത് എന്ന് സത്വഗുണപ്രധാനമായ വാക്ക് രജോ ഗുണപ്രധാനമായ വാക്ക് തമോ ഗുണപ്രധാനമായ വാക്ക് ഒരു മുറിയിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ you may please wait outside സത്വഗുണപ്രധാനമായ വാക്ക് യു ഗോ ഔട്ട് രജോ ഗുണപ്രധാനമായ വാക്ക് ഗെറ്റ് ഔട്ട് തമോ ഗുണപ്രധാനമായ വാക്ക് എത്ര ഭംഗിയായിട്ട് അമ്മയും മരുമകളും കൂടി അടുത്തേക്ക് വരുമ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് ഒരു സെക്കൻഡ് മുമ്പ് ആലോചിച്ചാൽ തമോ ഗുണം മാറ്റി കുറഞ്ഞത് രജോ ഗുണമെങ്കിലും ആക്കാൻ സാധിക്കും ഓരോ വാക്കും പ്രയോഗിക്കുമ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞ വാക്ക് ശുദ്ധി അദ്ദേഹം എടുത്തത് ഭഗവത്ഗീതയിലെ പതിനേഴാമത്തെ അധ്യായത്തിൽ നിന്നാണ് അതേ ശ്രീകൃഷ്ണൻ ആഹാരശുദ്ധി പറഞ്ഞു സത്വഗുണപ്രധാനമായ ആഹാരം കഴിച്ചത് യുക്ത മുഖേ മിസ്റ്റർ ഇന്റർനാഷണലോ മിസ്സിസ് ഇന്റർനാഷണലോ എല്ലോ മിസ്റ്റർ ഇന്റർനാഷണലോ ഒരെണ്ണമായി തീർന്നിട്ടുണ്ട് അവർ കഴിച്ചത് സത്വഗുണപ്രധാനമായ ആഹാരം രജോ ഗുണപ്രധാനമായ ആഹാരം തമോ ഗുണപ്രധാനമായ ആഹാരം ചെത്തരുത് കുടിക്കരുത് വിൽക്കരുത് മുങ്ങരുത് എന്ന് പറഞ്ഞിരിക്കുന്ന നാരായണ ഗുരുദേവൻ കറക്റ്റ്ലി പറഞ്ഞത് സത്വരജസ്തമോ ഗുണമായ സോളിഡ് ആൻഡ് ലിക്വിഡ് ആഹാരത്തെ കുറിച്ചിട്ടാണ് എത്ര ക്ലീൻ ആയിട്ട് ആഹാരത്തെ ശ്രീകൃഷ്ണൻ ഡിഫൈൻ ചെയ്തു മൈസൂരിലെ central food technological research institute വരുന്നതിന് എത്രയോ കാലം മുമ്പാണ് ആഹാരത്തെ മൂന്ന് ക്ലാസ് ആക്കിയത് കർമ്മത്തെ മൂന്ന് ക്ലാസ് ആക്കി ഒരുവനെ മുച്ചുട്ട് കുടിപ്പിക്കാൻ വേണ്ടി മുക്കുന്ന കർമ്മം തമോ ഗുണം ഒരുവനെ വെല്ലുവിളിക്കുന്ന കർമ്മം രജോഗുണം ഒരുവന് നല്ലത് വരണമെന്ന് വിചാരിച്ച് ചെയ്യുന്നത് സത്വഗുണം നാളെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഈ മൂന്ന് ഗുണം ഒന്ന് ആലോചിച്ചു നോക്കുക മനസ്സിനകത്ത് സത്വഗുണപ്രധാനമായ വികാരം രജോ ഗുണപ്രധാനമായ വികാരം തമോ ഗുണപ്രധാനമായ വികാരം നിത്യ ജീവിതത്തില് ശരീരം വാക്ക് മനസ്സ് കർമ്മം ധർമ്മം അതുപോലെ ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി കർമ്മഫലം എട്ടെണ്ണമുണ്ട് ഈ എട്ടെണ്ണത്തെ മൂന്ന് ക്ലാസ് ആയിട്ട് തിരിച്ച് ഒന്ന് ജീവിച്ചു നോക്ക അപ്ലൈഡ് ഭഗവത്ഗീത ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വരും വാക്കുപയോഗിക്കുമ്പോൾ ഒരു സെക്കൻഡ് ശ്രീകൃഷ്ണനെ ആലോചിക്കുക ഉപയോഗിക്കാൻ പോകുന്ന വാക്ക് ഒരു കാരണവശാലും ലെവലിന്ന് താഴരുതേ കൃഷ്ണ സത്വഗുണമായിരിക്കണം ആർക്കെങ്കിലും എതിരായിട്ട് പാരവയ്ക്കണമെന്ന് മനസ്സിൽ തോന്നുന്ന നിമിഷത്തിൽ ഒന്ന് കണ്ണടച്ച് കൃഷ്ണനെ വിചാരിക്കുക കൃഷ്ണ എൻ്റെ ഒരു പ്രവൃത്തിയും മറ്റൊരുവന് നെഗറ്റീവ് ആകരുതേ നെഗറ്റീവ് ആയാൽ for every action there is an equal and opposite reaction എന്ന നിയമമുണ്ട് പതഞ്ജലി മഹർഷി പറഞ്ഞ നിയമം ഇവിടെ ഉണ്ട് ആരെ നിങ്ങൾ മുടിച്ചാലും തിരിച്ചത് നിങ്ങൾക്ക് വരാതിരിക്കില്ല അതുകൊണ്ട് പ്രവൃത്തി കർമ്മം ധർമ്മം നീതി ന്യായം ഇത് ചെയ്യാൻ പോകുന്നതിന് മുൻപ് ശത്രുത്വ ഭേദമില്ലാതെ ശത്രുമിത്രത്വ ഭേദമില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ ഈ ശ്രീകൃഷ്ണന്റെ വരികൾ നമുക്ക് മാർഗനിർദ്ദേശകമാകണം ആ ഉജ്ജ്വലമായ ചൈതന്യത്തിന്റെ മുമ്പില് നമസ്കരിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യമായ സനാതനധർമ്മം സംരക്ഷിക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ഈ എണ്ണാ എണ്ണായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ബി സി മുതൽക്ക് രണ്ടായിരത്തി ഒന്ന് എ ഡി വരെ സംരക്ഷിതമായിരുന്ന സനാതനധർമ്മം ഇപ്പോൾ വിറങ്ങലിച്ച് നിൽക്കുന്നു പ്രത്യേകിച്ചും കേരളത്തില് ഒരു വശത്തു കൂടെ മതപരിവർത്തനത്തിന്റെ മാർഗങ്ങൾ മറ്റൊരു വശത്തു കൂടെ കമ്മ്യൂണിസത്തിന്റെ തീവ്രവാദങ്ങൾ മറ്റൊരു വശത്തു കൂടെ മുസ്ലിമിന്റെ ഭീകരത അതൊന്നും കൂടാതെ ഗവൺമെന്റിൽ നിന്ന് ഹിന്ദുവിനോടുള്ള അവഹേളനം പത്തനംതിട്ടയിൽ അക്രമം നടന്നപ്പോൾ ഒരു മിനിറ്റ് പോലും എൻക്വയറി വെച്ചില്ല ഇന്നലെ ശംഖുമുഖത്ത് വന്നപ്പോൾ സെക്കൻഡ് കൊണ്ട് എൻക്വയറി വെച്ചു ഹിന്ദു ഇവിടെ പുറമ്പോക്കാണ് ക്രിസ്ത്യാനിക്ക് എന്തും സംഭവിച്ചാൽ അപ്പൊ അന്വേഷണം വരും ഒരു മുസ്ലിം പള്ളിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എത്ര മുസ്ലിം മന്ത്രിമാരാണ് അവിടെ വരുന്നതെന്നറിയാമോ ഒരു ഹിന്ദു അമ്പലത്തിൽ സംഭവിച്ചാൽ ഒരൊറ്റ മന്ത്രിമാർ ആ പ്രദേശത്ത് കൂടെ വരികയില്ല ഇതൊന്ന് ആലോചിച്ചു നോക്കണം ഒരു മുസ്ലിം ഒരു മന്ത്രിയായിട്ട് അദ്ദേഹത്തിന്റെ വകുപ്പില് ഒൻപത് പേരെയും അപ്പോയിന്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ ജാതിക്കാരെയും മതക്കാരെയുമാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക ഹിന്ദുവിന് ആരുണ്ട് പ്രൊട്ടക്ഷൻ ഈ സനാതന ധർമ്മത്തെ ഇത്രയും കാലമായിട്ട് ഇവിടെ നിന്നിരുന്ന ഹിന്ദു ധർമ്മത്തെ ആ ഹിന്ദു എന്ന വാക്ക് പോലും ഇന്ന് വർഗീയമായിട്ട് മുദ്രകുത്തുന്നു ആരുണ്ട് സംരക്ഷിക്കാൻ ഒരുവനും ഹിന്ദുവിനെ ആവശ്യമില്ല അവരെ സ്പ്ലിറ്റ് ചെയ്ത് എൻ എസ് എസ് ആക്കിയിട്ട് ഒരു വിഭാഗം S N D S N D P ആക്കിയിട്ട് ഒരു വിഭാഗം ബ്രാഹ്മണ സഭയാക്കിയിട്ട് ഇപ്പുറത്തൊരു വിഭാഗം ഷേണായി സഭയാക്കിയിട്ട് മറ്റൊരു വിഭാഗം പലരും വിഘടിച്ച് നിൽക്കുന്നത് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ വൃത്തങ്ങൾക്ക് മുമ്പിൽ സനാതന ധർമ്മത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നാം ഇന്നേറ്റെടുത്തില്ലെങ്കിൽ പതിനായിരം വർഷമായിട്ട് സംരക്ഷിക്കപ്പെട്ട ഈ ധർമ്മം ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തില് ശ്രീകൃഷ്ണന്റെ ഉപയോഗ ഉപദേശത്തിലൂടെ നോക്കിയാൽ സർവജ്ഞാനവും നിങ്ങൾക്ക് ഹിന്ദു കുറിച്ച് ഉണ്ടാകണം ഈ ധർമ്മത്തിന്റെ ജ്ഞാനമില്ലാതെ ജ്ഞാനയോഗമില്ലാതെ മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ സാധ്യമല്ല ഒരു വശത്ത് ജ്ഞാനയോഗവും മറ്റൊരു വശത്ത് അർജുനന് മുഴുവനും ഉപദേശിച്ചതിന് ശേഷം ശ്രീകൃഷ്ണൻ പറഞ്ഞത് തസ്മാത് ഉത്തിഷ്ട കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ വെറുതെ ഇരിക്കാൻ പറഞ്ഞില്ല ഹേ അർജുന യുദ്ധത്തിന് തീരുമാനമെടുത്ത് അധർമ്മത്തിനെതിരെ മുമ്പിൽ ആര് നിന്നാലും രാഷ്ട്രത്തിനെതിരെ നിൽക്കുന്ന ശക്തികൾക്കെതിരെ ഒരു ചിന്തയുമില്ലാതെ അടിച്ചു തെറുപ്പിക്കാൻ പറഞ്ഞ ശ്രീകൃഷ്ണന്റെ ഉപദേശം അവകാശികൾ ഇന്ന് ഏറ്റെടുത്തില്ല എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി സൂര്യാസ്തമയ സമയത്ത് ഭാരതത്തിലെ ഇരുപത് ശതമാനം ഹിന്ദുക്കളെ ക്രൈസ്തവവൽക്കരിക്കാൻ അറുപത്തെണ്ണായിരം കോടി രൂപയുടെ ബഡ്ജറ്റുമായി നാൽപ്പത്തെണ്ണായിരം ഫുൾ ടൈം വർക്കറുമായി കേരളത്തിലെമ്പാടും മുകളിലും ചുവട്ടിലും മതപരിവർത്തനത്തിന്റെ ശക്തി ശക്തമായ കാറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്നു ഹിന്ദുവിന് നിൽക്കാൻ ഹിന്ദു ധർമ്മം ജ്ഞാനം അറിവ് ഒരുമ ഇതുണ്ടാകണം ഓരോ ക്ഷേത്രവും ഒരുമിച്ച് ചേരുമ്പോൾ ക്ഷേത്രത്തിൽ പങ്കെടുക്കുന്നവർക്ക് ധാർമ്മിക ഐക്യമുണ്ടാകണം ആത്മീയ ഐക്യമുണ്ടാകണം ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഏത് വീട്ടിലും ഉണ്ടാകാം മാറ്റി നിർത്തണം രാഷ്ട്രത്തിന്റെ ധർമ്മത്തിന്റെ സനാതന ധർമ്മത്തിന്റെ ശക്തിക്ക് മുമ്പിൽ ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് അത് സംരക്ഷിക്കാൻ മുമ്പോട്ട് വന്നില്ലെങ്കിൽ നാരായണ ഗുരുദേവൻ പറഞ്ഞ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വാക്കിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഏത് മതത്തിലേക്കും പരിവർത്തനം നടത്താൻ എസ് എൻ ഡി പി നേതാക്കൾ സ്വന്തം ആൾക്കാർക്ക് അനുമതി നൽകിയത് നാരായണ ഗുരുദേവൻ അതല്ല പറഞ്ഞത് നാരായണ ഗുരുദേവന്റെ അടുത്ത് കുറെ ഈഴവര് ഞങ്ങൾ മതപരിവർത്തനം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞതാണ് ഒരിക്കലും അരുത മക്കളെ ഏതായാലും മനുഷ്യൻ നന്നായാൽ പോരെ എന്ന് ചോദിച്ചത് അപ്പോഴാണ് മറിച്ചല്ല ചോദിച്ചത് നിങ്ങൾക്ക് ഹിന്ദു ധർമ്മം ഉപേക്ഷിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ സനാതന ധർമ്മത്തിലേക്ക് മതപരിവർത്തനം നടത്താൻ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ ഒരു സ്ഥലത്തും കുരിശും ചന്ദ്രക്കലയും സ്ഥാപിച്ചിട്ടില്ല ശ്രീനാരായണ ഗുരുദേവൻ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് വിഘ്നേശ്വരന്റെയും സുബ്രഹ്മണ്യന്റെയും ശിവന്റെയും ദേവിയുടെയും തൃപ്പതീശ്വരന്റെയുമാണ് ഏഴ് ആശ്രമങ്ങൾ സ്ഥാപിച്ചതും അദ്വൈതാശ്രമങ്ങളാണ് ആ നാരായണ ഗുരുദേവൻ യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട് മഞ്ഞ വസ്ത്രം ഉടുക്കാൻ ആഹ്വാനം ചെയ്തപ്പോൾ പറഞ്ഞത് ശ്രീകൃഷ്ണന്റെ മഞ്ഞ വസ്ത്രമാകട്ടെ വർക്കലയ്ക്ക് പോകുന്നവർക്ക് കറുത്ത വസ്ത്രം ശബരിമലയ്ക്കും സന്യാസിക്ക് കാവ്യവസ്ത്രവും ഗ്രഹസ്ഥന് വെളുത്ത വസ്ത്രവും വർക്കലയ്ക്ക് വരുന്നവർക്ക് ശ്രീകൃഷ്ണന്റെ വസ്ത്രവും എന്ന് തന്നെയാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തത് തെറ്റ് ആ ചൈതന്യവത്തായ ധർമ്മം ഇനിയും സംരക്ഷിക്കപ്പെടണം തളരരുത് ഉജ്ജ്വലമായ കൂടി നിങ്ങൾക്ക് ആവശ്യമുള്ള സർവവിജ്ഞാനവും നിങ്ങളിലേക്ക് എത്തിക്കാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ മാമേ വൈഷ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ ഈ ധർമ്മം നമുക്ക് പ്രിയപ്പെട്ടതാണ് അത് മുമ്പിൽ വെച്ചുകൊണ്ട് വാക്ക് തരുന്നു വേദങ്ങൾ മുതൽക്ക് ഇതിഹാസം വരെയുള്ള സർവ അറിവും പുസ്തകത്തിലൂടെയും കാസറ്റിലൂടെയും നിങ്ങളുടെ കാൽക്കലെത്തിക്കാൻ തയ്യാറാണ് അധർമ്മം അന്യായം ദുരാചാരം അന്ധവിശ്വാസം കൊടുങ്ങല്ലൂരിലെ തെറിപ്പാട്ട് ഉൾപ്പെടെ അതുപോലെ മൃഗബലി ഉൾപ്പെടെ കണ്ണൂരും തലശ്ശേരിയിലുമുള്ള ഈ മുത്തപ്പന്മാർക്ക് കൊടുക്കുന്ന ഈ കള്ള് നിവേദ്യവും മീൻ നിവേദ്യവും ഉൾപ്പെടെയുള്ളത് നിർത്താൻ സാധിക്കണം അസ്പൃശ്യത മാറണം ശ്രീകൃഷ്ണനും ശ്രീരാമനും ബ്രാഹ്മണനായിരുന്നില്ലെന്ന് ഓർമ്മിപ്പിക്കണം മാതാ അമൃതാനന്ദമയും ചിന്മയാനന്ദനും ചട്ടമ്പി സ്വാമികളും ഷിർദി സായിബാബയും സായിബാബയും അതുപോലെയുള്ള ആചാര്യന്മാരുടെ മുമ്പില് അനവധി അനവധി പൂണൂലിട്ട ബ്രാഹ്മണർ നമസ്കരിച്ചിട്ടുണ്ട് അവർ ബ്രാഹ്മണ്യം കൊണ്ട് അതിനേക്കാൾ ഉയർന്നവരാണ് ജ്ഞാനം കൊണ്ട് എന്ന് ബോധ്യപ്പെടുത്തണം സമൂഹത്തെ ഒരു കാരണവശാലും ഈ ധർമ്മത്തിൽ നിന്ന് വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരാതിരിക്കരുത് ഓരോ ബന്ധുവും ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് പറയുക തിരിച്ചു വരണം ഒരു പുണ്യാഹവും വേണ്ട ഒരു ശുദ്ധികലശവും വേണ്ട ഈ അമ്പലക്കുളത്തിൽ കുളിച്ച് നേരെ ശിവന്റെ അമ്പലത്തിലേക്ക് കയറുക ഏതെങ്കിലും ദേവസ്വം എതിർ പറയുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നാൽപ്പത്തി ഒമ്പത് ഇപ്പുറത്ത് നാൽപ്പത്തി ഒമ്പത് നടുക്ക് പൂജ്യം എന്ന് വിളിക്കാൻ പറയുക ഞാൻ ഉത്തരം പറയാം അതിന് കാരണം ഇവിടെ ആരുടെയും രക്തം അറേബ്യൻ രക്തമല്ല ഒരാളുടെയും രക്തം യരുഷലേമിലെ രക്തവുമല്ല ഇവിടെ രണ്ട് വിഭാഗം ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ ഒന്ന് ഹിന്ദുക്കള് മറ്റൊന്ന് ഹിന്ദുക്കളായിരുന്നവര് ഒന്ന് മുങ്ങിക്കുളിച്ച് ഒരു ഇത്തിരി പൊടി തലയിലിട്ട് കഴിഞ്ഞാൽ എല്ലാം ഹിന്ദുക്കളാകും പാറശാല ക്ഷേത്രത്തിൽ പോയപ്പോൾ അഞ്ച് മുസ്ലിങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് അകത്ത് കയറണം ഷർട്ടൂരി അകത്തേക്ക് കയറിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഒരു ദേവസ്വം ബോർഡ് മെമ്പർ വന്ന് പറഞ്ഞു സാർ എന്താ ചെയ്ത് ഞാൻ മനുഷ്യരെ അകത്തേക്ക് കയറ്റി വേണമെങ്കിൽ എനിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ് കൊടുത്തോളാൻ പറഞ്ഞു ഒരു ചുക്കും ഉണ്ടായില്ല ഇപ്പൊ ധാരാളം മുസ്ലിങ്ങൾ അകത്തേക്ക് കയറുന്നുണ്ട് ക്രൈസ്തവർ കയറുന്നുണ്ട് ഒരു നിർബന്ധമുണ്ട് പഞ്ചശുദ്ധി ആചരിക്കണം ശരീരശുദ്ധി ആഹാരശുദ്ധി മനഃശുദ്ധി വാക്ശുദ്ധി കർമ്മശുദ്ധി നാരായണ ഗുരുദേവൻ പറഞ്ഞ പഞ്ചശുദ്ധി ആചരിച്ചുകൊണ്ട് ഏത് വ്യക്തിക്കും ഏത് ക്ഷേത്രത്തിലേക്കും കയറാൻ സാധിക്കും സാധിക്കുകയും വേണം ഒരു തടസ്സവും ഒരാളും ഒരു തന്ത്രിയും നിൽക്കില്ല ശൂദ്രോപി ശീലസമ്പന്നോ ബ്രാഹ്മണാത് ഗുണവാൻ ഭവേത് ബ്രാഹ്മണോപി ക്രിയാഹീന ശൂദ്രാത് പ്രത്യവരോ ഭവേത് സമ്പന്നമായ ശീലം കൊണ്ട് ഏത് ജാതിക്കാരനും ബ്രാഹ്മണനേക്കാൾ എത്രയോ ഉയരാൻ സാധിക്കും കർമ്മം ചെയ്യാത്ത ബ്രാഹ്മണൻ എത്രയോ അധസ്ഥിതനാണ് എന്ന് പറഞ്ഞ ധർമ്മശാസ്ത്രം രചിച്ച നാടാണിത് വിമൃശ്യേതശേഷേണ യഥേച്ഛസി തഥാഗുരു എന്ന് പറഞ്ഞ നാടാണിത് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല ശ്രീകൃഷ്ണന്റെ സൈന്യം അപ്പുറത്തും ഇപ്പുറത്തും നിന്നപ്പോൾ എനിക്കെതിരെ എൻ്റെ കൂടെ നിൽക്കാത്ത ജനസമൂഹത്തിന്റെ ഏഴ് തലമുറ ഞാൻ ദണ്ണിപ്പിക്കുമെന്ന് യഹോവ മുകളിലിരുന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ അത് നടന്നിട്ടില്ല ഇവിടെ എനിക്കെതിരെ എൻ്റെ സോൾജിയേഴ്സ് നിന്നാൽ പോലും എനിക്ക് അവരോട് ദേഷ്യമില്ല സഹനാവതോ സഹനൗ ഭുനക്തോ സഹവീര്യം കരമാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ ആനോ ഭദ്രാകൃതവോ എന്തു വിശ്വത എന്ന് പറഞ്ഞ രാഷ്ട്രം വേദത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട രാഷ്ട്രം അതിൽ വേദം ഇന്ന് വർഗീയം കാവ്യവസ്ത്രം ഇന്ന് വർഗീയം ഓംകാരം ഇന്ന് വർഗീയം ഹിന്ദു പദം ഇന്ന് വർഗീയം ഇത് ബാക്കിയുള്ളത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞ മതം വിശാല മനസ്ഥിതിയുള്ള മതം മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നവരെ കണ്ടാൽ അവരെ നശിപ്പിക്കാൻ നിന്റെ കയ്യ് ഉയരാതിരിക്കരുത് എന്ന് ആഹ്വാനം ചെയ്ത മതഗ്രന്ഥം സഹിഷ്ണുതയുടെ മതഗ്രന്ഥം വേദങ്ങളും മറ്റെല്ലാം അസഹിഷ്ണുതയുടെ ഇത് ഹിന്ദുവിന്റെ പുറമ്പോക്ക് ന്യായമാണ് മുകളിലുള്ളവർ പറയുന്നത് ഇത് ഒരിക്കലും അനുവദിച്ചുകൂടാ ഒരു വാക്കുകൂടി പറഞ്ഞ് സമയം കൂടിയത് കൊണ്ട് നിർത്തുകയാണ് ഈ ധർമ്മത്തെ സംരക്ഷിക്കാൻ ഇവിടെ കൂടിയവർക്ക് ബാധ്യതയുണ്ട് ഒരു വ്യക്തിക്കല്ല ഭാഗവത സത്ര സമിതിക്കല്ല ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിക്കുക എന്ന ഉത്തരവാദിത്വം ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരു പ്രതിഫലവുമില്ലാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ധർമ്മത്തെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ന് നിങ്ങൾ ഏറ്റെടുത്തില്ല എങ്കിൽ ഇന്ന് നമ്മൾ ഏറ്റെടുത്തില്ല എങ്കിൽ മുകളിൽ നിന്ന് ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുമെന്ന് വിചാരിക്കരുത് ധർമ്മോ രക്ഷതി രക്ഷിത ധർമ്മത്തെ രക്ഷിക്കുന്നവനെ മാത്രമേ ധർമ്മം രക്ഷിക്കുള്ളൂ ശ്രീകൃഷ്ണൻ ചക്രായുധം വിട്ട് രാഷ്ട്രത്തെ രക്ഷിച്ചില്ല പ്രവർത്തിക്കാനാ പറഞ്ഞത് യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത് സ്വധർമ്മം അഭിചാപേക്ഷ നവികമ്പിതുമർഹതി സ്വന്തം ധർമ്മം അപേക്ഷിച്ച് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മാറ്റി സനാതനധർമ്മത്തെ ധർമ്മത്തെ പൂർവാധികം ചൈതന്യവത്തോടുകൂടി ഹിന്ദു എന്ന് രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ പത്ത് പ്രാവശ്യമെങ്കിലും പറയാൻ ചങ്കൂറ്റം കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ജഗതീശ്വര ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കർമ്മമണ്ഡലത്തില് നിങ്ങൾ നിരന്തരം വ്യാപൃതരാകും എന്ന് പ്രതിജ്ഞ എടുക്കേണ്ടത് ഭാഗവത സത്രം തുടങ്ങുന്ന ഇന്നേ ദിവസമാണ് ആ പ്രതിജ്ഞ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ട അവനവന്റെ കയ്യ് നെഞ്ചത്ത് വെച്ച് ഇവിടെ വെച്ച് ഈ ശ്രീകൃഷ്ണന്റെ മുമ്പില് നമുക്ക് അടുത്ത ഒരു അഞ്ച് സെക്കൻഡ് ശാന്തമായിരുന്ന ഒരു പ്രതിജ്ഞയെടുക്കാം ഈ ധർമ്മത്തെ ഈ രാഷ്ട്ര ചൈതന്യത്തെ ഞാനും നമ്മളും ഒരുമിച്ച് രക്ഷിക്കാം ആവശ്യമായ സകല നോളജ് മെറ്റീരിയലും നിങ്ങളുടെ കാൽക്കലെത്തിക്കാൻ ഞാൻ വാക്ക് തരുന്നു സാധിക്കുന്നിടത്തോളം നമുക്ക് ചെയ്യാം ഒരു അഞ്ച് സെക്കൻഡ് സൈലന്റ് ആയിരുന്ന് ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് സനാതനധർമ്മത്തെ രക്ഷിക്കുമെന്ന് ഒരു പ്രതിജ്ഞ അടുത്ത അഞ്ച് സെക്കൻഡ് നമുക്ക് എടുക്കാം സംപൂജ്യരായ എൻ്റെ കുടുംബാംഗങ്ങളെ ഈ രാഷ്ട്രത്തിൻ്റെ ധർമ്മം ഏത് വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ സ്വാതന്ത്ര്യമുണ്ട് അതറിയിക്കാൻ വേണ്ടുന്നതെല്ലാം ചെയ്യാം സമയം വളരെ വൈകിയെങ്കിലും ഈ അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് മകന് അച്ഛനോടുള്ള കടപ്പാട് പോലെ അമ്മയോടുള്ള വാത്സല്യം തിരിച്ചുള്ള വാത്സല്യം പോലെ ഈ ഞാൻ ശ്രീകൃഷ്ണന്റെ മുമ്പിലും ഇതിൻ്റെ സംഘാടകരുടെ മുമ്പിലും തൊഴുകയ്യോടെ നിന്നുകൊണ്ട് എൻ്റെ നന്ദി സ്മരിക്കുന്നു വിനീത വിനീത വിനീത പ്രണാമം ഏവർക്കും നമസ്കാരം